പതിമൂന്നാമത്തെ ഉപനിഷത്ത് രാമ രഹസ്യ ഉപനിഷത്താണ് അഞ്ച് അധ്യായങ്ങളുള്ള ഈ ഉപനിഷത്തിൽ ഹനുമാൻ ഋഷിവര്യന്മാർക്ക് ശ്രീരാമ മഹാത്മ്യം വിവരിച്ചു കൊടുക്കുകയാണ് മഹാവിഷ്ണുവിന്റെ അവതാരമായ ശ്രീരാമ മഹാത്മ്യവും സീത ലക്ഷ്മണ ഭരത ശത്രുഘ്നന്മാരും ശ്രീരാമനുമായുള്ള ആത്മീയവും പൂർവജന്മപരവുമായ ബന്ധത്തെക്കുറിച്ചും ശ്രീരാമ ഗായത്രി മന്ത്രത്തെക്കുറിച്ചും ഒന്ന് മൂന്ന് അഞ്ച് എന്നീ ക്രമത്തിൽ മുപ്പത്തിയൊന്ന് അക്ഷരങ്ങൾ വരെയുള്ള പതിനാറ് തരത്തിലുള്ള ശ്രീരാമ ഗായത്രി മന്ത്രങ്ങളും ശ്രീരാമ മന്ത്രം സീതാമന്ത്രം മന്ത്രം ഭരതമന്ത്രം മന്ത്രം ഹനുമത് മന്ത്രം ഓരോ മന്ത്രത്തിലും ആദ്യത്തെ അക്ഷരം നൽകുന്ന അർത്ഥത്തെക്കുറിച്ചും ശ്രീരാമന്റെ പൂജാവിധികളെക്കുറിച്ചും മന്ത്ര യന്ത്ര തന്ത്രപൂജകളെക്കുറിച്ചും ഹനുമാൻ ശിഷ്യന്മാർക്ക് മറ്റു ഋഷിവര്യന്മാർക്ക് വിവരിച്ചു കൊടുക്കുന്നുണ്ട് ഇവിടെയാണ് പുരാണ ഇതിഹാസ കഥാപാത്രമായ ശ്രീരാമൻ നേരിട്ട് ഉപനിഷത്തിന്റെ ഭാഗമായി വിവരിക്കപ്പെടുന്നത് ശ്രീരാമ കുറിച്ചും ഈ ശ്രീരാമ ഉപനിഷത്ത് രാമരഹസ്യ ഉപനിഷത്ത് കേൾക്കുന്നതിൻ്റെ പുണ്യഫലത്തെക്കുറിച്ചും പതിമൂന്നാമത്തെ ഈ ഉപനിഷത്തിൽ വിവരിക്കുന്നുണ്ട് പതിനാലാമത്തെ ഉപനിഷത്താണ് രാമതാപിനി ഉപനിഷത്ത് ശ്രീരാമ ശ്രീരാമനെ കുറിച്ച് തന്നെ വിവരിക്കുന്ന രണ്ട് ഭാഗങ്ങളാണ് ഇതിനകത്തുള്ളത് രാമതാപിനി ഉപനിഷത്തിൽ പൂർവതാപിന്യുപനിഷത്തെന്നും ഉത്തരതാപിന്യുപനിഷത്തെന്നും രണ്ട് വിഭാഗം ഉപനിഷത്തുക്കളാണ് ഇതിനകത്തുള്ളത് ഇതിൽ ശ്രീരാമ രൂപത്തെക്കുറിച്ചും ശ്രീരാമ പ്രതാപത്തെക്കുറിച്ചും രാമമഹാത്മ്യത്തെക്കുറിച്ചും ശ്രീരാമന്റെ സർവാത്മകത്വത്തെക്കുറിച്ചും സർവചലാചരങ്ങളിലും വർദ്ധിക്കുന്ന ചൈതന്യമായ മഹാവിഷ്ണുവിന്റെ ചൈതന്യം ശ്രീരാമന്റെ അവതാര ചൈതന്യമാണെന്നും വിവരിക്കുന്നു കൂടാതെ ശ്രീരാമസ്തുതിയും രാമയന്ത്ര ലേഖനവിധിയും ശ്രീരാമ മാലാമന്ത്രങ്ങളും ശ്രീരാമ വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നതിൻ്റെയും പൂജിക്കുന്നതിൻ്റെയും മഹാത്മ്യവും ഈ ഉപനിഷത്തിൽ വിവരിക്കുന്നു ഇവിടെ തത്വശാസ്ത്രത്തെക്കാളുപരി ആചാര വിചാരങ്ങളും പുരാണത്തിൽ നൽകിയിരിക്കുന്ന വിധത്തിലുള്ള അപ്രോച്ചുമാണ് സാധാരണ മനുഷ്യനു വേണ്ടി തത്വശാസ്ത്രത്തിന്റെ കാഠിന്യം കുറച്ച് ആചാരങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നത് ശ്രീരാമ ഉത്തരതാപിനി ഉപനിഷത്തിൽ ബ്രഹ്മാവും യജ്ഞവൽക്യനും തമ്മിലുള്ള സംവാദമായിട്ടാണ് വിഷയം അവതരിപ്പിച്ചിരിക്കുന്നത് ഓംകാര തത്വവും രാമ പ്രണവമന്ത്രവും ശ്രീരാമ പ്രണവ മന്ത്ര ജപത്തിന്റെ ഫലവും ശ്രീരാമജ്ഞാനം അതിലൂടെ മുക്തി അതിലൂടെ മോക്ഷം ലഭിക്കുകയും ചെയ്യുന്നത് എപ്രകാരമാണെന്നും ശ്രീരാമ ഗായത്രി മന്ത്രങ്ങൾ ഉരുവിടേണ്ടത് എപ്രകാരമാണെന്നും സുദീർഘമായി ഇതിൽ വിവരിക്കുന്നുണ്ട് കൂടാതെ ഭരദ്വാജൻ അത്രി മഹർഷിക്ക് വിവരിക്കുന്ന ശ്രീരാമ മാഹാത്മ്യവും ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും യഥാർത്ഥത്തിൽ ഇതിഹാസത്തിലേതുപോലെ തന്നെ മറ്റൊരർത്ഥത്തിൽ പുരാണത്തിന്റെ ഭാഗമായി വരുന്ന അധ്യാത്മരാമായണത്തിൽ ശ്രീരാമനെ കുറിച്ച് വിവരിച്ചിരിക്കുന്നത് പോലെ ഒരു വിവരണമാണ് ഇതിൽ നൽകിയിരിക്കുന്നത് അഥർവവേദീയമായ പതിനഞ്ചാമത്തെ ഉപനിഷത്ത് സാണ്ടില്യ ഉപനിഷത്താണ് മൂന്ന് അധ്യായങ്ങളിലായി സാണ്ടില്യോപനിഷത്തിൽ യോഗവിദ്യയുടെ യമനിയമങ്ങളും ആസനങ്ങളും അതുപോലെ തന്നെ പ്രാണായാമ വിധിയെക്കുറിച്ചും ധ്യാന ധാരണ സമാധി എന്നീ അവസ്ഥകളെക്കുറിച്ചും യോഗചര്യ അനുശാസിക്കുന്നവൻ അനുസരിക്കേണ്ട ആചാര വിചാരങ്ങളെക്കുറിച്ചും വിവരിക്കുന്നുണ്ട് വൈഷ്ണവി മുദ്ര ഗേചരി മുദ്ര ഇവയിലൂടെ യോഗാഭ്യാസം നടത്തേണ്ടതിനെ കുറിച്ചും മനസ്സും ആത്മാവും ശുദ്ധീകരിക്കേണ്ടത് എപ്രകാരമാണ് എന്നുള്ളതിനെ കുറിച്ചും യോഗചര്യയിലൂടെ ബ്രഹ്മസ്വരൂപ ധ്യാനം നടത്തേണ്ടത് എങ്ങനെയാണെന്നും ആത്മാവും പരമാത്മാവും തമ്മിൽ ലയിപ്പിക്കുവാനുള്ള ആ വിദ്യ പരമാത്മവിദ്യ എങ്ങനെയാണ് സാധകൻ അനുഷ്ഠിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചും സാണ്ടില്യ ഉപനിഷത്തിൽ സുദീർഘമായി വിവരിക്കുന്നുണ്ട് പരമഹംസ പരിവ്രാജക ഉപനിഷത്താണ് അടുത്തത് ബ്രഹ്മദേവന് ആദിനാരായണൻ നേരിട്ട് നൽകുന്ന വിവരണത്തിന്റെ രൂപത്തിലാണ് പരമഹംസ പരിവ്രാജക ഉപനിഷത്ത് വിവരിക്കുന്നത് സന്യാസം സ്വീകരിക്കുന്ന വ്യക്തി ബന്ധുമിത്രാദികളോട് യാത്ര പറഞ്ഞ് സ്വന്തമായിട്ടുള്ളതെല്ലാം ഉപേക്ഷിച്ച് മനസ്സ് വാക്ക് പ്രവൃത്തി എന്നിവയിലെല്ലാം സന്യാസം സ്വീകരിച്ച് ശിഖ ചൂടി യജ്ഞോപവീതം ധരിച്ച് ആഡംബരങ്ങൾ ഉപേക്ഷിച്ച് പ്രണവം ജപിച്ച് പ്രണവം തന്നെ ധ്യാനിച്ച് കടീവസ്ത്രവും ഏറ്റവും ലളിതമായ വസ്ത്രധാരണവും മാത്രം നടത്തി സദ്ഗുരുവിനോട് ചേർന്ന് ആധ്യാത്മിക നിഷ്ഠയോടുകൂടി വാനപ്രസ്ഥം സ്വീകരിച്ച് അവിടെ അനുശാസിക്കേണ്ട ആചാര വിചാരങ്ങൾ പരമഹംസ പരിവ്രാജക ഉപനിഷത്തിൽ വിവരിക്കുന്നുണ്ട് പതിനേഴാമത്തെ ഉപനിഷത്ത് അന്നപൂർണ ഉപനിഷത്താണ് അഞ്ചധ്യായങ്ങളിലായിട്ട് അന്നപൂർണ ഉപനിഷത്തിൽ ബ്രഹ്മവിദ്യയെ കുറിച്ച് തന്നെയാണ് വിവരിക്കുന്നത് അന്നപൂർണ മന്ത്രം ആത്മജ്ഞാനത്തിന്റെ മാർഗം എപ്രകാരം തെളിയിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചും പഞ്ചവിധ ബ്രഹ്മവൃത്തിയും സമാധി എന്ന അവസ്ഥയും സംഗത്വവും അസംഗത്വവും ജാഗ്രത് സ്വപ്ന സുഷുപ്താവസ്ഥയും ജീവൻ മുക്തിയും വിദേഹമുക്തിയും കൈവല്യ കൈവല്യപദ ലക്ഷണം എന്നാൽ എന്താണ് എന്നുള്ളതിനും ജീവൻ മുക്തിക്ക് വേണ്ടി യോഗി അനുഷ്ഠിക്കേണ്ട മഹാകർമ്മങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളതിനെ കുറിച്ചും ചിത്തശുദ്ധിയും കാമക്രോധാദികളിൽ നിന്നുള്ള മോചനവും ബ്രഹ്മബോധത്തിന് എത്രത്തോളം അത്യന്താപേക്ഷിതമാണെന്നും അന്നപൂർണ ഉപനിഷത്തിൽ വിവരിക്കുന്നുണ്ട് എട്ട് ലഘുവരികൾ മാത്രമുള്ള ഒരു ഉപനിഷത്താണ് സൂര്യ ഉപനിഷത്ത് സൂര്യോപനിഷത്ത് എന്നും ഇതിനെ പറയാറുണ്ട് സൂര്യദേവനെ പ്രണമിക്കുവാനുള്ള മന്ത്രത്തെ കുറിച്ചുള്ള വിവരണമാണ് സൂര്യോപനിഷത്തിൽ ആദ്യം നൽകിയിരിക്കുന്നത് സൂര്യദേവന്റെ സ്തുതി സൂര്യദേവന്റെ ഗായത്രി സൂര്യദേവ ജഗത് കിരണത്വം ജഗത് കാരണത്വവും എപ്രകാരമാണ് നടത്തുന്നത് എന്നുള്ളതും ആദിത്യ സ്തുതിയും ആദിത്യൻ എന്ന പേര് വരാൻ സൂര്യന് എപ്രകാരമാണോ കാരണമുണ്ടായത് ആ കാരണവും സർവതിനെയും ചൈതന്യവത്താക്കുന്ന ജ്യോതിർഗോളം എന്ന അർത്ഥത്തിലാണ് ആദിത്യൻ എന്ന പേരുണ്ടായത് എന്നുള്ളതിനെ കുറിച്ചും സൂര്യോപനിഷത്തിന്റെ അവസാന ഭാഗത്ത് വിവരിക്കുന്നുണ്ട് ആത്മ ഉപനിഷത്താണ് പത്തൊൻപതാമത്തെ അഥർവവേദീയ ഉപനിഷത്ത് ആത്മതത്വം ആത്മതത്വവും അന്തരാത്മതത്വവും പരമാത്മതത്വവും തമ്മിലുള്ള ബന്ധം എന്താണ് സുദീർഘമായി വിവരിക്കുന്നു ഈ ബന്ധങ്ങളെക്കുറിച്ച് മാത്രം ഈ ബന്ധങ്ങളെക്കുറിച്ച് മാത്രമേ ഇതിൽ വിവരിക്കുന്നുള്ളൂ മറ്റൊരു വിഷയങ്ങളും ഈ ഉപനിഷത്തില് വിവരിക്കുന്നില്ല ആത്മചൈതന്യം ഓരോ ജീവജാലങ്ങളിലും സ്വതസിദ്ധമായി പ്രപഞ്ച ചൈതന്യത്തിന്റെ അംശം വർദ്ധിക്കുന്നത് കൊണ്ട് അതിനെ ആത്മാവെന്നും അത് അന്തർലീനമായിരിക്കുന്നത് കൊണ്ടും ദൃഷ്ടിക്കും ദൃഷ്ടിക്ക് ഗോചരമല്ലാത്തത് കൊണ്ടും അതിനെ അന്തരാത്മാവെന്നും പ്രപഞ്ചത്തിൽ നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് അതിനെ പരമാത്മാവെന്നും പറയുന്നു എന്ന ഈ ഉപനിഷത്തിലെ വിവരണങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും ബ്രഹ്മം ബ്രഹ്മജ്ഞാനി അവയെക്കുറിച്ച് വ്യക്തമായ അറിവുള്ള ഒരു യോഗിയുടെ അവസ്ഥയും അതുപോലെ തന്നെ ബ്രഹ്മചൈതന്യം ഉൾക്കൊള്ളുന്നതിന്റെ മഹത്വവും യഥാർത്ഥത്തിൽ ഈ സംസാര സാഗരത്തിൽ ബ്രഹ്മജ്ഞാനി എപ്രകാരമാണോ വേർതിരിഞ്ഞു നിൽക്കുന്നത് അതിനുദാഹരണമായി ജലവും എണ്ണയും തമ്മിലുള്ള ബന്ധവും കാണിക്കുന്നു ജലത്തിന്റെ മുകളിൽ എണ്ണ നിൽക്കുമ്പോൾ പോലും ജലം എണ്ണയിൽ ലയിക്കുന്നില്ല തൈലത്തിൽ ലയിക്കാത്തതുപോലെ സംസാര സാഗരത്തിൽ വർത്തിക്കുന്ന അവസരത്തിൽ പോലും ഈ ബ്രഹ്മജ്ഞാനിയായ യോഗിക്ക് സംസാരവുമായിട്ട് നേരിട്ടുള്ള ലയനം ഉണ്ടാകുന്നില്ല എന്ന് വ്യക്തമാക്കുന്നു ഇരുപതാമത്തെ ഉപനിഷത്ത് പാശുപത ബ്രഹ്മോപനിഷത്ത് പൂർവകാന്ഡമെന്നും ഉത്തരകാന്ഡമെന്നും രണ്ട് ഭാഗങ്ങളുള്ള ഈ ഉപനിഷത്തിൽ വാലഖില്യ എന്ന വിഭാഗത്തിൽപ്പെടുന്ന ഋഷിവര്യന്മാരും സ്വയംഭുവ മനുവും തമ്മിലുള്ള സംവാദ രൂപത്തിലാണ് വിഷയം അവതരിപ്പിച്ചിരിക്കുന്നത് ഓംകാരത്തിന്റെ പ്രത്യേകത രുദ്രന്റെ മഹാ ചൈതന്യശക്തി വിഷ്ണുവിന്റെ ഋതം ബ്രഹ്മാവിന്റെ ബ്രഹ്മത്തിന്റെ ചലനാത്മക തത്വം യജ്ഞസൂത്രം ബ്രഹ്മസൂത്രബന്ധം ബ്രാഹ്മണന്റെ ലക്ഷണം പ്രണവത്തിന്റെ മഹത്വം ത്യാഗലക്ഷണം ഇവയെല്ലാം പൂർവകാന്ഡത്തിൽ വിവരിക്കുന്നു ഉത്തരകാന്ഡത്തിൽ അതിന്റെ തുടർച്ചയെന്നോണം തന്നെ ഓംകാര ബ്രഹ്മബന്ധവും പ്രപഞ്ചചേതനയുൾക്കൊള്ളുന്ന ബ്രഹ്മത്വവും മായയാൽ ആവരണം ചെയ്തിരിക്കുന്ന ഭൗതിക ലോകം ആവരണമില്ലാത്ത ആത്മീയ ചൈതന്യവും ആത്മജ്ഞാനത്തിലൂടെ ലഭിക്കുന്ന പരമപദപ്രാപ്തിയെക്കുറിച്ചും സുദീർഘമായി വിവരിക്കുന്നുണ്ട് പാശുപത ബ്രഹ്മോപനിഷത്തിന്റെ അന്ത്യത്തിൽ ബ്രഹ്മജ്ഞാനിയുടെ മഹത്വവും അദ്ദേഹം ബ്രഹ്മജ്ഞാന പദപ്രാപ്തി എത്തിയാൽ പോലും അനുഷ്ഠിക്കേണ്ട ആചാരങ്ങൾ എന്തെല്ലാമാണെന്നും വിവരിക്കുന്നുണ്ട് അടുത്തത് പരബ്രഹ്മ ഉപനിഷത്താണ് ബ്രഹ്മത്തെ കുറിച്ച് തന്നെയാണ് ഇതിലെ മൂന്ന് ഭാഗങ്ങളിൽ വിവരിക്കുന്നത് ശരീരത്തിലെ നാഭി ഹൃദയം കണ്ഠം മൂർധാവ് ഇവയിൽ നാലു പാദങ്ങളും ജാഗ്രത് സ്വപ്ന സുഷുപ്താവസ്ഥയിൽ അഞ്ചാമത്തെ പാദവും ബ്രഹ്മത്തിന്റെ പ്രപഞ്ച സ്ഥിതിയും ഇപ്രകാരമാണ് എന്ന വിവരണമാണ് പരബ്രഹ്മ ഉപനിഷത്തിന്റെ ആരംഭത്തിൽ നൽകിയിരിക്കുന്നത് പ്രപഞ്ചത്തിൽ സർവവ്യാപിയായി വർത്തിക്കുന്ന ത്രിമൂർത്തികളുടെ മഹത്വം ബ്രഹ്മജ്ഞാനിയുടെ മഹത്വം ഭൗതിക വസ്തുക്കളുടെ നശ്വരതയും ആത്മീയ തേജത്തിന്റെ അനശ്വരതയും പരബ്രഹ്മ ഉപനിഷത്തിൽ വിവരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ജ്ഞാനിയുടെ ആന്തരികമായ യജ്ഞോപവീതം മോക്ഷപ്രാപ്തിക്കായി ഉപയോഗിക്കുന്നു പരബ്രഹ്മജ്ഞാനിക്ക് ബാഹ്യമായ ഒരു യജ്ഞോപവീതത്തിന്റെ ആവശ്യമില്ലെന്നും ജ്ഞാനം തന്നെയാണ് അദ്ദേഹത്തിന്റെ യജ്ഞോപവീതമെന്നും പരബ്രഹ്മ ഉപനിഷത്തിന്റെ അന്ത്യഭാഗത്തിൽ വിവരിക്കുന്നുണ്ട് അതിന്റെ അർത്ഥം യജ്ഞോപവീതം ബ്രാഹ്മണ്യത്തിന്റെ ലക്ഷണമല്ല മറിച്ച് ജ്ഞാനത്തിന്റെ ലക്ഷണമാണ് ഇന്ന് യജ്ഞോപവീതം വെറും ബ്രാഹ്മണ്യത്തിൽ ജനിച്ചതിന്റെ മാത്രം ലക്ഷണമായി അധപ്പതിച്ചിരിക്കുന്നു അതിൽ നിന്ന് ഉയരണമെന്നാണ് ഉപനിഷത്ത് സന്ദേശം നൽകുന്നത് ഇരുപത്തിരണ്ടാമത്തെ ഉപനിഷത്ത് ത്രിപുരതാപിൻ ഉപനിഷത്ത് ത്രിപുരാദേവിയുടെ സുദീർഘമായ വിവരണമാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത് വേദമന്ത്രങ്ങളും ശിവശക്തിയുടെ മന്ത്രങ്ങളും ദേവിയുടെ ലക്ഷണങ്ങളും ആത്മപരമാത്മ ദേവീകായത്രി ബന്ധവും ദേവി വിദ്യ ഉപാസിക്കുന്നതിന്റെ ഫലവും ഈ ഉപനിഷത്തിന്റെ അധ്യഭാഗത്ത് നൽകിയിരിക്കുന്നു ത്രിപുര വിദ്യാ വിവരണം ത്രിപുരാംബ വിദ്യ ഈ വിദ്യ പഠിക്കുന്നതിന്റെ ഫലം ശ്രീചക്രം അനുലോമചക്രം പ്രതിലോമചക്രം ശ്രീചക്രത്തിൽ ദേവിയെ ആവാഹിച്ച് പൂജ നടത്തുന്നതിന്റെ മഹത്വം ഇവയും രണ്ടാമത്തെ ഭാഗത്തിൽ വിവരിക്കുന്നു ത്രിപുരസുന്ദരി പൂജയുടെ മുദ്രകള് നവമുദ്രകളുടെ ലക്ഷണം പഞ്ചബാണ മുദ്രാലക്ഷണം കാമകല ചക്രലക്ഷണം ക്ഷേത്രേശ പൂജാവിധി ഇവയെല്ലാം തന്നെ മൂന്നും നാലും ഭാഗങ്ങളിൽ ത്രിപുരതാപിനി ഉപനിഷത്തിൽ വിവരിക്കുന്നുണ്ട് അന്ത്യത്തിൽ ദേവിയുടെ ബ്രഹ്മചൈതന്യവും ആ ചൈതന്യം ശരീരത്തിൽ ആവാഹിക്കുന്നതിന് ഉപാസിക്കേണ്ട മാർഗങ്ങളെക്കുറിച്ചും വിവരിക്കുന്നുണ്ട് ഇതാണ് സുദീർഘമായ ത്രിപുരതാപിനി ഉപനിഷത്തിലെ ത്രിപുരാദേവിയെക്കുറിച്ചുള്ള വിവരണങ്ങളുടെ സംക്ഷിപ്തം അടുത്തത് ദേവി ഉപനിഷത്ത് ദേവിയുടെ തന്നെ രൂപം ദർശിച്ച ദേവന്മാര് സംശയം തീർക്കുന്നതിന് ദേവിയോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ടാണ് ദേവിയുടെ സ്വയം വിവരണം ഇതിൽ നൽകിയിരിക്കുന്നത് ബ്രഹ്മസ്വരൂപവും പഞ്ചഭൂത മിശ്രഭാവവും ദേവിയുടെ ജഗത് കാരണ തത്വവും അതുപോലെ തന്നെ വേദവിദ്യകളിൽ ദേവിയുടെ മഹത്വം അന്തർലീനമായിരിക്കുന്നത് എപ്രകാരമാണെന്നും അറിഞ്ഞ ദേവന്മാര് ഈ ദേവിയെ സ്തുതിക്കുന്ന വരികൾ ഈ ഉപനിഷത്തിന്റെ അവസാനത്തിൽ നൽകിയിരിക്കുന്നു ഇതാണ് ദേവി ഉപനിഷത്ത് ഏതാണ്ട് പുരാണങ്ങളിൽ വിവരണങ്ങൾ നൽകിയിരിക്കുന്നത് പോലെ ഗഹനമായ ആത്മീയ തത്വശാസ്ത്ര തത്വങ്ങളില്ലാതെ ഉപാസനയും പൂജയും മഹാത്മ്യവും സ്തോത്രവും പോലെ എഴുതിയിരിക്കുന്ന ഒരു ഉപനിഷത്താണ് ദേവ്യുപനിഷത്ത് ഇരുപത്തിനാലാമത്തെ ഉപനിഷത്ത് ഭാവന ഉപനിഷത്ത് മനുഷ്യ ശരീരം എപ്രകാരമാണ് എന്ന് ഭാവനയിലൂടെ വിവരിച്ചിരിക്കുന്ന ഒരു ഉപനിഷത്താണിത് നവരത്ന ദീപമാണ് മനുഷ്യ ശരീരം അത്രേ സപ്തധാതു സംയുക്തവും സങ്കല്പമയമായ കൽപ്പകോദ്യാനം പോലെ നവരസ സമ്മിശ്രമായി ശരീരത്തെ സ്വാധീനിക്കുന്ന ബാഹ്യപ്രേരണകളായ കാമക്രോധാദികളും പഞ്ചഭൂതങ്ങളും തുടങ്ങിയവയുടെ പതിനാറ് ശക്തികൾ ഈ നവരത്ന ദ്വീപാകൃതിയിലുള്ള മനുഷ്യ ശരീരത്തെ എപ്രകാരം സ്വാധീനിക്കുന്നു എന്ന് വിവരിക്കുന്നു വചന ദാനഗമന തുടങ്ങിയ പത്ത് വായുക്കളും രേചകം പാചകം ശീശകം എന്നീ പതിനഞ്ച് ജടലാഗ്നികളും ക്ഷാരകം ഉദ്ഗാരകം ക്ഷോഭകം ജമ്പുകം എന്നിങ്ങനെ അഞ്ചു വിധത്തിലുള്ള ഭക്ഷ്യങ്ങളും അഞ്ചു വിധത്തിലുള്ള രസങ്ങളും ഭക്ഷ്യങ്ങളും പൂജ്യങ്ങളും പോഷ്യങ്ങളും തുടങ്ങിയ അഞ്ചു വിധത്തിലുള്ള അന്നങ്ങളെയും ശീത ഉഷ്ണ സുഖദുഃഖ സത്യരജസ് തുടങ്ങിയ എട്ടുവിധ ശക്തികളെക്കുറിച്ചും എല്ലാം മനുഷ്യ ശരീരത്തിൽ ഇവയുണ്ടാക്കുന്ന സ്വാധീനത്തെക്കുറിച്ചും അത്യുജ്വലമായ ഭാവനാരൂപത്തിലുള്ള വിവരണമായതുകൊണ്ടാണ് ഇത് ഭാവനാ ഉപനിഷത്ത് എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ് നീയും നമ്മിൽ എല്ലാവരിലുമുള്ള ചൈതന്യം ഒന്നാണെന്നും അത് പ്രപഞ്ചപുരുഷന്റെ ചൈതന്യമാണെന്നും ദൈവീക ചൈതന്യം തന്നെയാണ് ആത്മചൈതന്യമെന്നും ഭാവന ഉപനിഷത്തിന്റെ അന്ത്യത്തിൽ നൽകുന്ന വിവരണത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും ജീവൻ മുക്ത യോഗിയെ സ്മരിക്കുന്ന ഒരു പുണ്യക്ഷേത്രമാണ് മനുഷ്യ ശരീരം എന്നുള്ളതാണ് ഭാവന ഉപനിഷത്തിന്റെ സംക്ഷിപ്തം ഇരുപത്തി അഞ്ചാമത്തെ ഉപനിഷത്ത് ഭസ്മജാപാല ഉപനിഷത്ത് രണ്ട് അധ്യായങ്ങളുള്ള ഈ ഉപനിഷത്തിൽ ശിവൻ തന്നെ ഭസ്മത്തിന്റെ മഹത്വം വർണ്ണിക്കുന്നു പ്രഭാതത്തിൽ മന്ത്രങ്ങൾ ചൊല്ലി ഓരോ ശരീര അവയവങ്ങളിലും ഭസ്മം ലേപനം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പാപമോചനത്തെക്കുറിച്ചും മനസ്സിൻ്റെ ചൈതന്യ ഉത്കൃഷ്ടവത്കരിക്കുന്നതിനെക്കുറിച്ചും അതുപോലെ തന്നെ ശാരീരികമായ തേജസ്സിനും എപ്രകാരമാണ് ഭസ്മലേപനം സഹായിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചും ശിവൻ തന്നെ വിവരിക്കുന്നു രണ്ടാമത്തെ അധ്യായത്തിൽ ശിവ ദർശന ബലവും കാശി യാത്ര നടത്തുന്നതിൻ്റെ മഹത്വവും കാശിയിലെ ജ്യോതിർലിംഗത്തിൻ്റെ വർണ്ണനയും അതുപോലെ തന്നെ ശിവന്റെ ആചമന സ്മരണ ധ്യാന കുറിച്ചും അഭിഷേക മന്ത്രങ്ങളെ കുറിച്ചും ഭസ്മജാപാല ഉപനിഷത്തിൽ വിവരിക്കുന്നുണ്ട് ഇരുപത്തിയാറാമത്തെ ഉപനിഷത്ത് ഗണപതി ഉപനിഷത്താണ് ഗണപതിയെക്കുറിച്ച് മനുവിന്റെ വിവരണമാണ് ഇതിൽ നൽകിയിരിക്കുന്നത് ഗണപതി ഉപനിഷത്ത് ഗണപതി സ്തുതി ഗുണാതീതനും അനലനും അനിലനുമായ ദേഹാതീതനും ശക്തിയുടെ ആധാരഭൂതവുമായ ത്രിമൂർത്തികളിൽ നിന്ന് ചൈതന്യം സ്വീകരിച്ച ദേവതാ സങ്കല്പത്തിലൂടെ ആയിട്ട് വിവരിച്ചിരിക്കുന്ന ദേവതാ സങ്കല്പമാണ് ഗണപതി എന്നാണ് ഈ ഉപനിഷത്തിൽ വിവരിച്ചിരിക്കുന്നത് ഗണപതിയുടെ ഗായത്രി മന്ത്രവും ഗണപതിയുടെ ധ്യാനവും പൂജയും ഇതിൽ സുദീർഘമായി വിവരിക്കുന്നുണ്ട് മഹാവാക്യ ഉപനിഷത്താണ് ഇരുപത്തിയേഴാമത്തെ ഉപനിഷത്ത് ബ്രഹ്മദേവന്റെ ഉപദേശം അനുസരിച്ച് ബ്രഹ്മത്തെ കുറിച്ച് തേജോമയമായ ബ്രഹ്മചൈതന്യത്തെ കുറിച്ച് ഇവിടെ വിവരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ജ്ഞാന ചക്ഷുസ്സുകൾ കൊണ്ട് പ്രപഞ്ചത്തിലെ ബ്രഹ്മദർശനം സാധിക്കുന്നത് എപ്രകാരമാണ് എന്നും അത് സ്വാനുഭവത്തിൽ എത്തിക്കേണ്ടതിന്റെ പന്താവ് എന്താണെന്നും അത് സംസാര ചക്രത്തിൽ ജീവിക്കുമ്പോൾ ഹംസവിദ്യയിലൂടെ ഒരു തരത്തിലും ദുഷ്ചെയ്തികളും ദുഷ്കർമ്മങ്ങളും ശരീരത്തെയും മനസ്സിനെയും ബാധിക്കാതെ സത്കർമ്മങ്ങളും സദാചാരത്തിലൂടെയും ഈശ്വര സാക്ഷാത്കാരം എന്ന ബ്രഹ്മ പദപ്രാപ്തി സാധിക്കുന്നത് എപ്രകാരമാണെന്നും ബ്രഹ്മദേവൻ മഹാവാക്യ ഉപനിഷത്തിലൂടെ വിവരിക്കുന്നുണ്ട് ഗോപാലതാപിനി ഉപനിഷത്ത് ഗോപാല പൂർവതാപിനി ഉപനിഷത്തെന്നും ഗോപാല ഉത്തരതാപിനി ഉപനിഷത്തെന്നും രണ്ട് ഉപനിഷത്തുക്കൾ ചേർന്നതാണ് ഗോപാലതാപിനി ഉപനിഷത്ത് ഇവയെ രണ്ട് പ്രത്യേകം പ്രത്യേകം ഉപനിഷത്തുക്കളായും കാണുന്നവരുണ്ട് ഗോപാലകൃഷ്ണ വിവരണം സർവചരാചരങ്ങളിലും വസിക്കുന്ന ഗോപാലകൃഷ്ണ ചൈതന്യം അവയുടെ രൂപമഹത്വം ഗോപാലകൃഷ്ണ ധ്യാന മന്ത്രങ്ങള് ഭജന ഗോവിന്ദ പൂജ ഓംകാര ബ്രഹ്മം ശ്രീകൃഷ്ണസ്തുതി മഹാവിഷ്ണുവിന്റെ ഓംകാര രൂപം നമസ്കാര മന്ത്രങ്ങൾ അതുപോലെ തന്നെ മഹത്വ വർണ്ണന ഇവയെല്ലാം ഗോപാല പൂർവതാപിനി ഉപനിഷത്തിൽ നൽകിയിരിക്കുന്നു ഭൂമിയും സലിലവും തേജസ്സും ആകാശവും മഹാവിഷ്ണുവിന്റെ തന്നെ പ്രപഞ്ച ചൈതന്യത്തിന്റെ മാനിഫെസ്റ്റേഷൻ ആണ് എന്ന് ഇവിടെ വിവരിക്കുന്നുണ്ട് ഏതാണ്ട് പുരാണത്തിലെ വിവരണങ്ങൾ പോലെയാണ് ഈ ഉപനിഷത്ത് നൽകിയിരിക്കുന്നത് ഒരു തത്വശാസ്ത്രം ഇതിനകത്ത് ദർശിക്കുവാൻ സാധ്യമല്ല ഗോപാല ഉത്തരതാപിനി ഉപനിഷത്തിൽ ശ്രീകൃഷ്ണന്റെ സ്മരണയിലൂടെ സിദ്ധിക്കുന്ന ആധ്യാത്മിക മഹത്വവും ദുർവാസാവ മഹർഷിക്ക് നിരന്തരമായ വ്രതങ്ങൾ കൊണ്ട് ലഭിച്ച സിദ്ധികളും ശ്രീകൃഷ്ണ ഉപാസന നടത്തേണ്ടത് എങ്ങനെയാണെന്നും മധുരാപുരിയിൽ വസിച്ചിരുന്ന ശ്രേഷ്ഠരായ അനേകം ഋഷിവര്യന്മാരുടെ ചരിതവും ശംഖചക്ര ഗതാധാരിയായ ശ്രീകൃഷ്ണന്റെ രൂപവർണ്ണനയും ഇവിടെ നൽകുന്നുണ്ട് ഉപനിഷത് വിഷയങ്ങളാണെങ്കിലും പൂർണ്ണമായും ഒരു പുരാണ വിഷയങ്ങളുടെ അവതരണം പോലെയാണ് ഈ ഉപനിഷത്തില് ഗോപാലതാപിനി ഉത്തരഭാഗത്തിൽ വിഷയങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ പുരാണങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ശ്രീകൃഷ്ണന്റെ മഹത്വം ശ്രീകൃഷ്ണന്റെ ലീലകള് ശ്രീകൃഷ്ണൻ മഹാവിഷ്ണുവിന്റെ അവതാരമാണ് എന്ന് വിവരിക്കുമ്പോൾ അതിൽ പുരാണങ്ങൾ എപ്രകാരമാണോ അതിശയോക്തികളും കഥയും പെരുപ്പിച്ചും വസ്തുതാപരമായും നൽകിയിരിക്കുന്നത് അവയെല്ലാം തന്നെ ഈ ഉപനിഷത്തിലും കാണാൻ സാധിക്കും ശ്രീകൃഷ്ണ അവതാരം പുരാണത്തിലേതുപോലെ തന്നെ ഇതിലും വിവരിക്കുന്നുണ്ട് കൂടാതെ ശ്രീകൃഷ്ണൻ ജന്മം നടത്ത മധുരാപുരിയും മധുരയിലെ ഗോപാലപുരിയും പ്രത്യേകം ഈ ഉപനിഷത്തിൽ വിവരിക്കുന്നുണ്ട് ഏതാണ്ട് സ്ഥലവർണ്ണന പോലെയുള്ള ഒരു വിവരണമാണ് ഇതിൽ നൽകിയിരിക്കുന്നത് അടുത്ത നാല് ഉപനിഷത്തുക്കൾ സാധാരണ പുരാണ വിഷയങ്ങൾ വിവരിക്കുന്നതിന് തുല്യമായ പ്രാധാന്യത്തോടു കൂടി മാത്രമാണ് തത്വശാസ്ത്രാംശങ്ങൾ തീരെയില്ലാത്ത വിധത്തിൽ ഇതിനകത്ത് കഥാരൂപത്തിൽ വിവരിച്ചിരിക്കുന്നത് ഇരുപത്തി ഒൻപതാമത്തെ ഉപനിഷത്ത് ശ്രീകൃഷ്ണ ഉപനിഷത്ത് രണ്ട് ഖണ്ഡങ്ങളാണ് ഇതിനകത്തുള്ളത് ശ്രീരാമനെയും ശ്രീകൃഷ്ണനെയും സ്തുതിക്കുന്ന വരികളോടുകൂടിയാണ് ശ്രീകൃഷ്ണ ഉപനിഷത്ത് ആരംഭിക്കുന്നത് മഹാവിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീരാമനും ശ്രീകൃഷ്ണന്റെയും സ്തുതിയോടൊപ്പം തന്നെ മഹാവിഷ്ണുവിൻ്റെ പ്രപഞ്ചത്തിലുള്ള സാന്നിധ്യത്തെക്കുറിച്ചും മഹാവിഷ്ണുവിന് വാസുദേവൻ അനിരുദ്ധൻ സംഘർഷണൻ എന്നീ പേരുകൾ ഉണ്ടായത് എപ്രകാരമാണ് കുറിച്ചും പുരാണ കഥാരൂപത്തിൽ ശ്രീകൃഷ്ണ ഉപനിഷത്തിൽ വിവരിക്കുന്നുണ്ട് വേദങ്ങളിലെ മഹാവിഷ്ണുവിന്റെ സ്തുതികൾ ശ്രീകൃഷ്ണാവതാര മഹത്വം ശ്രീകൃഷ്ണനെ സ്മരിച്ച് നടത്തുന്ന പൂജയുടെ പ്രത്യേകതകൾ ശ്രീകൃഷ്ണ ധ്യാന മന്ത്രങ്ങൾ ദിവസവും ധ്യാനിക്കുന്നതിൻ്റെ മോക്ഷ പുണ്യ കർമ്മഫലങ്ങളും അവയെല്ലാം ചേർന്ന് സർവതീർത്ഥങ്ങളിലും സ്നാനം ചെയ്ത എന്നുള്ളതും ശ്രീകൃഷ്ണ ഉപനിഷത്ത് പഠിക്കുന്നതിലൂടെ ലഭിക്കുന്ന ഫലത്തിൻ്റെ അളവ് താരതമ്യം ചെയ്തുകൊണ്ട് ഈ ഉപനിഷത്തിൽ വിവരിക്കുന്നുണ്ട് അധർവവേദീയമായ മുപ്പതാമത്തെ ഉപനിഷത്ത് ഹയഗ്രീവ ഉപനിഷത്താണ് ബ്രഹ്മാവ് നാരദൻ ഉപദേശിക്കുന്ന ഹയഗ്രീവ മന്ത്രമാണ് ഈ ഉപനിഷത്തിലെ വിഷയം ഹയഗ്രീവ പഞ്ചാക്ഷര മന്ത്രത്തെ ഇപ്രകാരം വിവരിക്കുന്നു ഓം ശ്രീം ഹ്ലൗം ഐം ഐം ഐം ക്ലീം ക്ലീം സൗം സൗം ഹ്രീം ഇതില് രണ്ട് മൂന്ന് അക്ഷരങ്ങൾ റിപ്പീറ്റേഷൻ വരുന്നത് മാറ്റി നിർത്തിയാൽ അഞ്ചക്ഷരങ്ങളാണ് ഇതിനകത്തുള്ളത് ഈ മന്ത്രങ്ങളെ കുറിച്ച് ഓരോന്നിന്റെയും ആത്മീയമായ അർത്ഥത്തെ വ്യാപ്തിയെ വ്യാപ്തിയെക്കുറിച്ചും ഓം നമോ ഭഗവതേ ഹയഗ്രീവായ എന്ന മന്ത്ര പഠന ശ്രവണ ഫലത്തെക്കുറിച്ചും വിവരിക്കുന്നതാണ് ഹയഗ്രീവ ഉപനിഷത്ത് വളരെ ചെറിയ ഒരു ഉപനിഷത്താണ് ഇത് ഉപനിഷത്തിന്റെ കുറിച്ച് കാര്യമായി വിവരിക്കുന്നില്ല മറിച്ച് ഒരു പൂജാമന്ത്രം പോലെ ഒരു പൂജാ രീതിയിലെ ആചാരം പോലെ മാത്രം നൽകുന്ന വിഷയമാണ് ഇതിനകത്തുള്ളത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുവാൻ അപേക്ഷ മുപ്പത്തി ഒന്നാമത്തെ ഉപനിഷത്താണ് ദത്താത്രേയ ഉപനിഷത്ത് മൂന്ന് ലഘു ഭാഗങ്ങൾ മാത്രമുള്ള ഈ ഉപനിഷത്ത് ദത്താത്രേയ ഉപനിഷത്ത് ശ്രീനാരായണന്റെ വിശ്വരൂപത്തെക്കുറിച്ച് വിവരിക്കുന്നു ദത്താത്രേയ രൂപത്തിൽ എപ്രകാരമാണ് മഹാവിഷ്ണു പ്രശോഭിച്ചത് എന്നുള്ളതിനെക്കുറിച്ചും ദത്താത്രേയന്റെ ധ്യാനമന്ത്രത്തെക്കുറിച്ചും അപ്രകാരം ധ്യാനിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന പുണ്യഫലത്തെക്കുറിച്ചും ഓം ശ്രീം ക്ലീം ഗ്ലൗം ദ്രം എന്ന ഷഡക്ഷര മന്ത്രത്തെക്കുറിച്ചും ദ്വാദശാക്ഷരി മന്ത്രം ഷോഡശാക്ഷരി മന്ത്രം എന്നിവയുടെ മഹത്വത്തെക്കുറിച്ചും ദത്താത്രേയന്റെ മാലാമന്ത്രത്തെക്കുറിച്ചും ദത്താത്രേയ ഉപനിഷത്ത് പഠിക്കുന്നത് കൊണ്ടുള്ള മഹത് ഫലങ്ങളെക്കുറിച്ചും മുപ്പത്തിയൊന്നാമത്തെ ഉപനിഷത്തായ ദത്താത്രേയ ഉപനിഷത്തില് വിവരിക്കുന്നുണ്ട് ഏതാണ്ട് അഥർവവേദത്തിന്റെ പ്രത്യേകത പോലെ തന്നെ തോന്നുന്നത് അഥർവവേദം സാധാരണക്കാരുമായി ബന്ധപ്പെടുന്ന സാധാരണ വിഷയങ്ങളാണ് മറ്റു വേദങ്ങളിൽ വിവരിച്ചിരിക്കുന്നതിനേക്കാൾ കൂടുതലായി വിവരിച്ചിരിക്കുന്നത് അങ്ങനെ സാമാന്യ ജനതയുടെ സമീപത്തെത്തിയിരിക്കുന്ന ഒരു വേദം എന്നുള്ള രീതിയിലാണ് അഥർവവേദത്തിന്റെ മഹത്വം അഥർവവേദീയമായ ബ്രാഹ്മണം എന്ന ദ്രൗപദ ബ്രാഹ്മണത്തിലും അന്നത്തെ കാലത്ത് നിലനിന്നിരുന്ന സാമൂഹികവും വ്യക്തിപരവും ധാർമ്മികവും ആചാരപരവുമായ അനവധി വിഷയങ്ങളെക്കുറിച്ച് വിവരിച്ചിരിക്കുന്നത് പോലെ മറ്റൊരർത്ഥത്തിൽ ആത്മീയതയേക്കാൾ ഉപരി സാമൂഹിക വിഷയങ്ങൾക്ക് അഥർവവേദം പ്രാധാന്യം കൊടുക്കുന്നത് പോലെ തന്നെ അഥർവവേദീയമായ ഉപനിഷത്തുക്കളിലും അപ്രകാരം ദർശിക്കുവാൻ നമുക്ക് സാധിക്കും മറ്റൊരു വേദത്തിന്റെയും ഉപനിഷത്തുക്കളില് ഇതിഹാസങ്ങളുടെയോ പുരാണങ്ങളുടെയോ അനുബന്ധ കഥാപാത്രങ്ങളോ അതല്ലെങ്കിൽ അവയുടെ വിവരണങ്ങളോ അവയുടെ വിവരണങ്ങൾ പോലെയുള്ള സാമാന്യ താരതമ്യ വിവരണങ്ങളോ ദർശിക്കുവാൻ സാധിക്കുന്നില്ല പക്ഷേ അഥർവവേദത്തിൽ ഈ ശ്രീകൃഷ്ണ ഉപനിഷത്ത് ഹയഗ്രീവ ഉപനിഷത്ത് ദത്താത്രേയ ഉപനിഷത്ത് ഗോപാല പൂർവതാപിനി ഉപനിഷത്ത് ഗോപാല ഉത്തരതാപിനി ഉപനിഷത്ത് മഹാവാക്യ ഉപനിഷത്ത് ഗണപതി ഉപനിഷത്ത് ഭാവന ഉപനിഷത്ത് ഭസ്മജാപാല ഉപനിഷത്തുക്കളെല്ലാം തന്നെ സാമാന്യമായ ജനതയുടെ അടുത്തെത്തുന്ന വിഷയങ്ങൾ വിവരിക്കുന്ന പുരാണ വിഷയങ്ങളെ പോലെ പുരാണങ്ങൾ അവതരിപ്പിക്കുന്നത് പോലെ ഈ ഉപനിഷത്തുക്കൾ അവതരിപ്പിക്കുന്നു മറ്റു വേദമന്ത്രങ്ങളുടെ കഠിനമായ ഗഹനമായ വിസ്തൃതിച്ചുള്ള വിസ്തരിച്ചുള്ള തത്വശാസ്ത്രങ്ങളുടെ അഗാധതകളിലേക്ക് അഥർവവേദീയമായ ഉപനിഷത്തുക്കളുടെ അവസാനങ്ങളിൽ വരുന്ന അവസാന ഭാഗത്ത് വരുന്ന ഉപനിഷത്തുക്കളിൽ നമുക്കത് ദർശിക്കുവാൻ സാധ്യമല്ല എന്ന് പ്രത്യേകം സ്മരിക്കുക മുപ്പത്തിരണ്ടാമത്തെ ഉപനിഷത്ത് അഥർവവേദീയമായ അവസാനത്തെ ഉപനിഷത്ത് ഗരുഡ ഉപനിഷത്താണ് ഗരുഡന്റെ ധ്യാനമന്ത്രവും ഗരുഡന്റെ മാലാമന്ത്രവും സർപ്പനാശന മന്ത്രവും വാസുകി മന്ത്രവും എല്ലാം ചേർന്നതാണ് ഗരുഡ ഉപനിഷത്ത് ഇതും ഏതാണ്ട് ഭരദ്വാജ മഹർഷിയും ബൃഹത്സേനനും നാരദനും ബൃഹത്സേനനും ഇന്ദ്രനും ഭരദ്വാജനും തമ്മിലുള്ള ചർച്ചാരൂപത്തിലാണ് ഈ ഉപനിഷത്ത് വിവരിച്ചിരിക്കുന്നത് ഇപ്രകാരം നൂറ്റിയെട്ട് ഉപനിഷത്തുക്കളുടെയും വിവരണങ്ങൾ നാം ശ്രവിച്ചു കഴിഞ്ഞു ചില ഉപനിഷത്തുക്കൾ ഇതിന്റെ ലിസ്റ്റിൽ പെടാത്തതായിട്ടുണ്ട് ഉദാഹരണം യോഗരാജ ഉപനിഷത്ത് അദ്വൈത ഉപനിഷത്ത് ആചമന ഉപനിഷത്ത് ആത്മപൂജ ഉപനിഷത്ത് ആർഷേയ ഉപനിഷത്ത് ഇതിഹാസ ഉപനിഷത്ത് ചതുർവേദ ഉപനിഷത്ത് ചാക്ഷുഷ ഉപനിഷത്ത് തുര്യോപനിഷത്ത് പിണ്ടോപനിഷത്ത് പ്രണവോപനിഷത്ത് ഭാഷ്കള മന്ത്ര ഉപനിഷത്ത് തുടങ്ങിയ ഉപനിഷത്തുക്കള് ഈ നൂറ്റിയെട്ട് ഉപനിഷത്തുക്കളുടെ ഭാഗമായി വരുന്നില്ല അറുന്നൂറിൽ പരം ഉപനിഷത്ത് ഉണ്ടായിരുന്നു എന്ന് ചില വിവരണങ്ങളിൽ കാണുന്നു ഏതായാലും ഭാരതീയ ചിന്താധാരയുടെ അടിസ്ഥാന ശകലങ്ങളുടെ സമഗ്രമായ വീക്ഷണം ലഭിക്കുന്നതിന് ദശോപനിഷത്തുക്കളിൽ കൂടി പോയാൽ മതിയാകും കൂടുതൽ അറിയുവാൻ താല്പര്യമുള്ളവർക്ക് പതിനെട്ട് ഉപനിഷത്തുക്കൾ പഠിക്കുകയാണെങ്കിൽ അത്യുജ്വലമായ ഭാരതീയ ചിന്താധാരയുടെ അഗാധതയ മനസ്സിലാക്കുവാൻ സാധിക്കും അതിലും കൂടുതൽ പോകാൻ ആഗ്രഹമുള്ളവർക്ക് നൂറ്റിയെട്ട് ഉപനിഷത്തുക്കളും മനസ്സിലാക്കുവാൻ സാധിക്കുകയാണെങ്കിൽ നല്ല ഒരു കാര്യമാണെന്ന് തോന്നുന്നു Indian institute of scientific heritage ഈ ഉപനിഷത്തുക്കൾ പ്രസിദ്ധീകരണങ്ങളായും കാസറ്റുകളായും നിങ്ങളുടെ സമക്ഷം എത്തിക്കുന്നതിന് സർവ്വവിധത്തിലുള്ള യജ്ഞത്തിനും തയ്യാറായിരിക്കുകയാണ് ഞങ്ങളെ അനുഗ്രഹിക്കുക ഞങ്ങൾക്ക് വേണ്ടതെല്ലാം ചെയ്യുക ഭാരതീയ വിചാരധാരയുടെ ഓരോ കാസറ്റുകളും ഭാരതീയ ചിന്താധാരയെക്കുറിച്ച് ശാസ്ത്രീയമായ പഠനത്തിന് ഉപകരിക്കുമെങ്കിൽ ഞങ്ങളുടെ ഈ കർത്തവ്യവും ഞങ്ങളുടെ ഈ പ്രവർത്തനവും ഞങ്ങളുടെ ജീവിതവും തന്നെ ധന്യമായി എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു വിനീത പ്രണാമം ഭാരതീയ ചിന്താധാരകളെക്കുറിച്ച് ശാസ്ത്രീയമായി കൂടുതൽ കൂടുതൽ അറിയുന്നതിന് ആഗ്രഹമുള്ളവർക്ക് Indian institute of scientific heritage Thiruvananthapuram പതിനെട്ട് എന്ന വിലാസത്തിൽ ബന്ധപ്പെടാവുന്നതാണ് ആയിരം ദിവസങ്ങൾ കൊണ്ട് മൂന്ന് കോടി ജനങ്ങളിലേക്ക് ഭാരതീയ ചിന്താധാരകളുടെ ഒരു ശാസ്ത്രീയ തത്വമെങ്കിലും എത്തിക്കുവാനുള്ള ശ്രമത്തിൽ നിങ്ങൾ ഏവരുടെയും സമയവും അതുപോലെ തന്നെ കർമ്മനിരതയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ആഗ്രഹിക്കുന്നു ചിരപുരാതനമായ ധർമ്മം കഴിഞ്ഞ തലമുറകളിൽ നിന്ന് ഈ തലമുറകളിലെ വരെ എത്തിയിട്ടുണ്ട് ഇനി അടുത്ത തലമുറകളിലേക്ക് കൈമാറേണ്ട ഉത്തരവാദിത്വം എൻ്റെയും നമ്മുടേതുമാണ് അത് സ്വയം സ്വീകരിച്ച് കർമ്മമണ്ഡലത്തിലേക്ക് പ്രവർത്തിക്കുവാൻ നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു ഒരിക്കലും വീണ്ടും വീണ്ടും സ്വാഗതം ചെയ്യട്ടെ